പദപാഠം തം ഈയും ഹിൻവന്തി അഗ്രുവ ധമന്തി ബാകുരം ധൃതിം ത്രിധാതു വാരണം മധു തം ഈയും ഹിൻവന്തി അഗ്രുവ ധമന്തി ബാകുരം ധൃതിം ത്രിധാതു വാരണം മധു തം ഈയും ഹിൻവന്തി അഗ്രുവ ധമന്തി ബാകുരം ധൃതിം ത്രിധാതു വാരണം മധു